ഇതി ച പരമഗുഹ്യം സർവസിദ്ധാന്തസിദ്ധം സപദി നിഗദിതം തേ ശാസ്ത്രപുഞ്ചം വിലോക്യ ജഗതി ശുഖകഥാതോ നിർമ്മലം നാസ്തി കിഞ്ചിത് പിബ പരസുഖഹേതോർ ദ്വാദശ സ്കന്ധസാരം ഇതി സപദി തേ പരമഗുഹ്യം സർവസിദ്ധാന്തസിദ്ധം ശാസ്ത്രപുഞ്ചം നിലോക്യ നിഗദിതം അസ്തി ശ്രീമദ്ഭാഗവതകഥാനകം ഇത്യർത്ഥः അത്ര ശാസ്ത്രപുഞ്ചം വിലോക്യ ശാസ്ത്രാണാം പുഞ്ചം വിലോക്യ പുഞ്ചോ നാമ രാശിः പുഞ്ചരാശീത് ഉത്കരഃ കൂട്ടമസ്ത്രിയാം ഇത്യമരः तं विलोक्य सर्वसिद्धान्तसिद्धं सर्वसिद्धान्त सर्वैः सिद्धान्तैः सिद्धं परमगुह्यम् इति इति भागवतमहापुराणं सपदि सद्यः एव ते निगदितम् उक्तम् अस्ति यतः जगति सुखकथातः निर्मलं किञ्चित् न अस्ति सुखकथातः इति पञ्चम्यर्थे तसिः सुखकथा भागवतकथा तस्याः परं निर्मलं किमपि अस्मिन् जगति नास्ति अतः परसुखहेतोः परस्य सुखस्य हेतोः अत्यन्तसुखस्य हेतोः द्वादशस्कन्धसारं श्रीमद्भागवतकथाया द्वादशस्कन्धस्य सारं पिब अस्य श्लोकस्य मालिनीवृत्तं ननमययुतेयं मालिनी भोगिलोकैः इति तल्लक्षणम्